ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं मेना तस्मै श्रीगुरवे नमः नमो भगवते वासुदेवाय ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം ഏഴ് ശ്ലോകങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ അർജുനൻ്റെ പ്രാർത്ഥനകൾ ശ്ലോകം ഇരുപത്തിരണ്ട് അർജുന ഉവാച കൃഷ്ണ കൃഷ്ണ മഹാബാഹോ भक्तानामभयं कर त्वमेकादह्यमानानाम् अपवर्गोऽसि संसृते വിവർത്തനം അർജുനൻ അരുളി ചെയ്തു അല്ലയോ ഭഗവാനെ കൃഷ്ണ അങ്ങ് സർവശക്തനായ പരമദിവ്യോത്തമ പുരുഷനാകുന്നു അങ്ങയുടെ വിഭിന്ന ശക്തികൾക്ക് യാതൊരു പരിധിയുമില്ല ആകയാൽ അങ്ങയുടെ ഭക്തരുടെ ഹൃദയത്തിൽ നിർഭയത ഉത്തരോത്തരമായി പ്രവേശിപ്പിക്കാൻ സർവഥാ സമർത്ഥൻ അങ്ങ് മാത്രമാണ് ഭൗതിക ക്ലേശങ്ങളിലെ അഗ്നിജ്വാലകളാൽ തപിക്കുന്ന ഏവരും പരിത്രാണമാർഗം കണ്ടെത്തുന്നതും അങ്ങയിൽ മാത്രമാണ് ശ്ലോകം ഇരുപത്തിമൂന്ന് त्वमाद्यपुरुषः साक्षात् ईश्वरप्रकृते परः मायां युद्धस्य चिच्छक्ता कैवल्ये स्थित आत्मनि വിവർത്തനം സർവസൃഷ്ടികളിലും വ്യാപിച്ചിരിക്കുന്ന യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനും ഭൗതിക ശക്തികൾക്ക് അതീതനും അങ്ങാകുന്നു അങ്ങയുടെ ആത്മീയ ശക്തിയെ മാർഗമാക്കി ഭൗതിക ശക്തിയുടെ പരിണാമങ്ങളെ അങ്ങ് ആട്ടിയകറ്റുന്നു അങ്ങ് സദാ നിത്യപരമാനന്ദത്തിലും അതീന്ദ്രിയ ജ്ഞാനത്തിലും നിവിഷ്ടനായിരിക്കുന്നു ശ്ലോകം ഇരുപത്തിനാല് സ ഏവ ജീവലോകസ്യ मायामोहितचेतसः विदत्स्यस्वेन വീര്യേണ ശ്രേയോ धर्मादिलक्षणम् വിവർത്തനം ഭൗതിക ശക്തിയുടെ പ്രവർത്തന രംഗത്തിനതീതനായിരുന്നിട്ടും ബദ്ധാത്മാക്കളുടെ പരമനന്മയ്ക്കായി ധർമ്മങ്ങളുടെ സവിശേഷ ലക്ഷണങ്ങളെ ആസ്പദമാക്കി വിവരിക്കുന്ന നാല് മോക്ഷതത്വങ്ങളെ അങ്ങ് പ്രയോഗത്തിൽ വരുത്തി ശ്ലോകം ഇരുപത്തിയഞ്ച് തഥായം ചാവതാരസ്തേ ഭുവോ ഭാരജിഗീർഷയാ स्वानां चानन्यभावाना മനുധ്യാനായ ചാസകൃൽ വിവർത്തനം അപ്രകാരം ലോകഭാരം ന്യൂനീകരിക്കാനും അങ്ങയുടെ മിത്രങ്ങളുടെയും സവിശേഷമായി അങ്ങയുടെ വിശിഷ്ട ഭക്തരുടെയും നന്മയ്ക്കായും അങ്ങയിൽ തന്നെ ധ്യാന നിമഗ്നരായവരുടെ നന്മയ്ക്കായും അങ്ങ് അവതരിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഹരിയോ तत्सत्